السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين اللهم صل على محمد وآله وصحبه أجمعين ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുട്ട നൂർ ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ സാധാരണ നടന്നു വരാറുള്ള ഫിഖി സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടിയായിരുന്നു വളരെ മനോഹരമായി ഇതുവരെ നടന്നിരുന്നത് ഉസ്താദ് റിലീസ് ചെയ്യേണ്ടതില്ലായിരുന്നു ഞാനും അത് ആസ്വദിക്കുകയായിരുന്നു ഒരുപാട് സംശയങ്ങൾ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പ്രതിപാദിച്ചിരുന്നത് അള്ളാഹു തആല മഹാനവറുകളുടെ ആയുസ്സിലും എൽമിലും മറ്റെല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാനഹുവത്താല അവന്റെ ദീനിന് കഴിയുന്ന രൂപത്തിൽ സേവനം ചെയ്യാനുള്ള എല്ലാ കഴിവുകളും നൽകിയ ബാഹുത്താല തുണ നൽകി ആദരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു ഉസ്താദിന് നന്ദി പറയാനുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നന്ദി പറഞ്ഞു കളിക്കലായിരിക്കും അവസാനം ഏതായിരുന്നാലും ഉസ്താദിന് നന്ദി പറയുമ്പോൾ നമ്മളിപ്പോ ഈ വീട്ടിലെന്തെങ്കിലും ഒരു ഒരു നല്ല കാര്യം നടക്കുമ്പോൾ വാപ്പാക്ക് മക്കൾ നന്ദി പറയുന്ന പോലെ ആയിട്ട് കൂട്ടിയാൽ മതി ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഉസ്താദിന് ക്ലാസ് റൂമിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു പ്രാർത്ഥനയാണ് നമുക്കൊക്കെ വേണ്ടത് എല്ലാവരും പ്രാർത്ഥനയിൽ പരസ്പരം പങ്കാളികളാക്കുക അള്ളാഹു സുബാനുഭവത്താല നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് സാധാരണ ഇടക്കൊക്കെ മുടങ്ങിപ്പോകാറുണ്ടെങ്കിലും നമ്മൾ നടത്തി വരാറുള്ള ഖുർആാനിലെ ആയോ ലവീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുകളെ കുറിച്ചുള്ള ചെറിയ രൂപത്തിലുള്ള വിശകലനമാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ മുമ്പത്തെ ദിവസം അഥവാ മിനിയാന്ന് നമ്മൾ പറഞ്ഞിരുന്നത് മിനിയാന്നല്ല അതിന്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട സൂറത്തു ആലു എംറാനിലെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തിരണ്ട് കൂടിയ ആയത്തുകളായിരുന്നു അഥവാ ഇൻ കഫറു ഖാസിരീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ആലി ഇമ്രാനിലെ ആയത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് പൂർത്തിയാകാതെ ഒരുപാട് സമയമായതിന്റെ പേരിൽ നിർത്തിപ്പോയതായിരുന്നു ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിംകൾക്ക് ഏറ്റ പരാജയത്തെക്കുറിച്ചും അതിനുണ്ടായ കാരണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തുടർന്ന് പറയുന്നത് ഹത്താ ഇദാ ഫശിൽതും തനാസഅതും ഫിൽ അംരി وعصيتم من بعد ما راكم ما تحبون അള്ളാഹു സുബാനഹുവത്താല അവന്റെ ദീനിനു വേണ്ടി നിങ്ങൾ ഖിലാസോടുകൂടെ മുന്നോട്ടു വന്നാൽ എല്ലാ സഹായവും നൽകാമെന്ന് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാഗ്ദത്തത്തെ അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് പുലർത്തിത്തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഒരുപാട് ലഭിച്ചു ശത്രുക്കളെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരാജയപ്പെടുത്താനും സാധിച്ചു പക്ഷേ അതിനുശേഷം പിന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന താൽക്കാലികമായി വിസ്മരിക്കുകയും നിങ്ങൾ ഭൗതികമായ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്തപ്പോൾ ഫിൽ അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഉറച്ചു നിൽക്കേണ്ടതിനു പകരം നിങ്ങൾ ഭൗതികത കണ്ടുകൊണ്ട് ഭിന്നത ഭിന്നരാവുകയും ചിന്ന ഭിന്നമാവുകയും പരസ്പരം തർക്കിക്കുകയും ചെയ്തു അങ്ങനെ നിങ്ങളുടെ നേതാവിന്റെ കൽപ്പനയെ നിങ്ങൾ ധിക്കരിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അതിനെ വിസ്മരിക്കുകയും ചെയ്തു മിമ്പാതിമാറാക്കുന്ന തുഹിബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഹനീമത്ത് സ്വത്ത് നിങ്ങൾ കണ്ടതിനു ശേഷമായിരുന്നു അങ്ങനെ സംഭവിച്ചത് അസൈത്തും മാ തുഹിബൂനൈ അസൈത്തും അമ്ര റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയെ വിസ്മരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ അതിന് നിങ്ങൾ എതിരു പ്രവർത്തിച്ചു കാനന്ന ഹലീഫക്കും സഹായം നിങ്ങളുടെ കൂടെയായിരുന്ന ആയിരുന്നതിനു ശേഷം സഹായം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ വിജയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ നിങ്ങൾ വിസ്മരിക്കുകയാണ് ചെയ്തത് വൽമുറാദുമിന തനാസുഇ ഇവിടെ ആയത്തിൽ അള്ളാഹുത്താല ഹത്തായിത ഫഷിൽത്തും തനാസാത്തും എന്ന് പറഞ്ഞു ആ തനാസു എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അന്നഹു അമർ അലൈഹി സ്വലാത്തു വസ്സലാം നിശ്ചയം നിരുസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബി അല്ലാഹു അമ്മ കാനത്തിഹി മൽബത്ത അവരോട് കൽപ്പിക്കപ്പെട്ട സ്ഥലത്തു തന്നെ ഉറച്ചു നിൽക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വജാലഹും അമീറഹും അബ്ദല്ലാഹിബിൻ ജുബൈർ അവർക്ക് നേതാവായി മഹാനായ അബ്ദുല്ലാഹിബിന് ജുബൈർ അലി അള്ളാഹു എന്നുവിനെ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുഷിരിക്കുകളായ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർക്കു നേരെ മുന്നോട്ടെടുക്കുമ്പോൾ ഈ അമ്പെയ്ത്തു വിദഗ്ധരായ ചെറുപ്പക്കാർ അമ്പെയ്തുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ കൽപ്പന ഫക്കാല അബ്ദുല്ലാഹി അവരുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ജുബൈർ അലി അള്ളാഹു അവരോട് പറഞ്ഞു അഹിദർ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈന അല്ലാ നബ്രഹാൻ ഹാദൽ മക്കാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഈ സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് അബവലൈഹി ആ കൽപ്പനക്ക് അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് വദഹബൂയിലാ തലബിൽ ഗനീമത്തി യുദ്ധത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചപ്പോൾ അവർ ഗനീമത്ത് സംഭരിക്കാൻ വേണ്ടി താഴോട്ടിറങ്ങുകയും ചെയ്തു وبقي عبد الله بن وبقي عبد الله مع طائفة قليلة دون العشرة ആ ജബറുമാത്ത് എന്ന കുന്നിന്റെ മുകളിൽ അബ്ദുല്ലാഹിബിന് ജുബൈർ എന്ന അവരുടെ നേതാവിനോടുകൂടെ പത്തിൽ താഴെ അംഗങ്ങൾ മാത്രമാണ് അവിടെ അവശേഷിച്ചത് ഇലാ അൻ കത്തലവുമുൽ അങ്ങനെയാണ് തിരിഞ്ഞോടിയിരുന്ന മുഷിരിക്കുകൾ രണ്ടാമതും യുദ്ധക്കളത്തിലേക്ക് കടന്നാക്രമണം നടത്തിക്കൊണ്ട് ആ മലമുകളിലുണ്ടായിരുന്ന പത്തിൽ താഴെ മാത്രം അവശേഷിക്കുന്ന സഹാബത്തിനെ കൊന്നുകളഞ്ഞത് നിഷ്കരുണം കൊന്നുകളഞ്ഞത് ഇതിനെ സംബന്ധിച്ചാണ് റസൂൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുവത്താല മുകളിലെ ആയത്തിൽ തനാസത്തും നിങ്ങൾ പരസ്പരം തർക്കിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ചാണെന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നു ഏതായിരുന്നാലും ഇതിന്റെയൊക്കെ ശേഷം മിൻകും മൈയുരീദുദ്ദുന്യ ഒമിൻകും മൈയുരീദുല്ലാഹിറ അള്ളാഹുത്താല പറയുകയാണ് നിങ്ങളിൽ ചിലർ ഭൗതികതക്ക് താൽപ്പര്യം കൂടുതൽ കാണിച്ചവരാണ് മറ്റു ചിലരാണെങ്കിലോ പാരത്രികതയ്ക്കാണ് അവർ കൂടുതൽ മുൻതൂക്കം നൽകിയത് മിമ്പാതിമാറാക്കുമ്മാ തുഹിബൂൻ നിങ്ങൾക്കല്ലാവു സുബാനുഭൂവത്താല ശത്രുക്കൾ ഇട്ട് ഓടിപ്പോയ വനീമത്ത് സ്വത്തിനെ കാണിച്ചു തന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത് സത്യത്തിൽ നിങ്ങൾ വേണ്ടിയിരുന്നത് അള്ളാഹുത്താല നിങ്ങൾക്ക് വിജയം സമ്മാനിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന കൂടുതൽ പാലിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് കാരണം അള്ളാഹുത്താല നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത സഹായം നിങ്ങൾക്ക് അവൻ നൽകി അത് നൽകുമ്പോൾ നിങ്ങൾ കൂടുതൽ കൃതജ്ഞരാവുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ നിങ്ങൾ കൂടുതൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിനു പകരം അവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന സഹായത്തെ അവൻ നിങ്ങൾക്ക് കൂട്ടാക്കി തന്ന സഹായത്തിന് കൂടുതൽ നന്ദി കാണിച്ചുകൊണ്ട് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നിങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ജുബൈറിന്റെയും വാക്കുപാലിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കേണ്ടതിനു പകരം അള്ളാഹുവിന്റെ സഹായത്തിന് നിങ്ങൾ ഇവിടെ പ്രത്യക്ഷത്തിൽ നന്ദികേടാണ് കാണിച്ചത് എന്ന് മുഫസിര്യങ്ങൾ പറയുകയാണ് ഓർക്കണം സഹാബത്തിനോടാണ് അള്ളാഹു സുഹാനഹൂവത്താല ഇത്തരത്തിൽ ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുന്നത് സാധാരണക്കാരായ സാധാരണ അമ്മത്തുന്നാസിനോടല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുദർശനം കിട്ടി എന്നതുകൊണ്ട് മാത്രം പാരത്രീക മോക്ഷം കരസ്ഥമാക്കാൻ സാധിച്ചവരാണ് മഹന്മാരായ സ്വഹാബത്തെ കിറാം റതിയല്ലാഹു അൻഹും അജ്മഈൻ അവരോടാണ് അള്ളാഹു സുബാനഹുവത്താല ഇങ്ങനെ സംസാരിക്കുന്നത് മിൻകും മയ്യുരേതുദ്ദുന്യാമിൻകും മയ്യുരേതുല്ലാഹിറ നിങ്ങളിൽ ദുന്യാവ് കൊതിക്കുന്നവരുണ്ടായിരുന്നു ആഹ്റം കൊതിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു أي ثواب الله وهم العشرة الذين ثبتوا في مركزهم الله പ്രതിഫലം ആഗ്രഹിക്കുന്നവർ ആഹ്റം കൊതിക്കുന്നവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അലൈഹി വസല്ലമ തങ്ങളുടെയും അബ്ദുല്ലാഹിബിൻ ജുബൈർ എന്ന അവരുടെ നേതാവിന്റെയും കൽപ്പന പാലിച്ചുകൊണ്ട് ആ മലക്ക് മുകളിൽ തന്നെ ഉറച്ചു നിന്ന പത്തിൽ താഴെയുള്ള സഹാബത്തിനെ കുറിച്ചാണ് മിൻകും മയുരീദു ദുന്യ എന്ന് പറഞ്ഞത് അത് ചെവിക്കൊള്ളാതെ താഴോട്ടിറങ്ങിയ വനീമത്ത് സംഭരിക്കാൻ ഒരുങ്ങിയവരെ കുറിച്ചുമാണ് ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين പിന്നീട് അവസ്ഥക്കല്ലാവു സുബാനുഭൂവത്താല മാറ്റം വരുത്തുകയാണ് നിങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ശത്രുക്കൾ നിങ്ങളുടെ മേലിൽ കടന്നാക്രമണം നടത്തി ഇങ്ങനെയൊക്കെ അള്ളാഹുത്താല സംഭവിപ്പിച്ചത് നിങ്ങളുടെ ഈമാനിനെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ആരൊക്കെയാണ് ഉറച്ചു നിൽക്കുക എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു വലക്കത് അഫാങ്കും അവിടെ നിങ്ങൾക്ക് വീഴ്ച പറ്റിയിരുന്നു പക്ഷേ അള്ളാഹുത്താല നിങ്ങൾക്ക് അത് മാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഐ സഫഹാൻകും നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണ് പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചത് എങ്കിലും അതൊക്കെ അള്ളാഹുത്താല നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു وفيه إعلام بأن الذنب كان يستحق أكثر مما نزل بهم لولا عفو الله عنهم ഈ ആയത്തിന്റെ പരോക്ഷമായ താൽപര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുത്താല ഇവർ ഈ ചെയ്ത റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചു എന്ന പ്രവർത്തനത്തെ അള്ളാഹുത്താല മാപ്പ് ചെയ്തു കൊടുത്തിട്ട് അള്ളാഹുത്താല അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് ഇതിലേറെ വലിയ ഇതിലും വലിയ ആക്രമം ശത്രുപക്ഷത്തു നിന്ന് അവർ സഹിക്കേണ്ടി വരുമായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ അവർക്ക് വിജയമുണ്ടാവുകയും രണ്ടാം ഘട്ടത്തിൽ പിന്നീട് ശത്രുക്കൾ കടന്നാക്രമം നടത്തി മുസ്ലിംകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു എങ്കിലും വീണ്ടും മൂന്നാം ഘട്ടത്തിൽ മുസ്ലിംകൾക്ക് തന്നെ വിജയം കൊടുത്തുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല അവരെ സഹായിച്ചത് അള്ളാഹു മുഅ്മിനീങ്ങൾക്കു മേലിൽ വല്ലാത്ത ഔദാര്യം കാണിക്കുന്നവനാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു അള്ളാഹു താല മുഅ്മിനീങ്ങളോട് വല്ലാത്ത ഔദാര്യം കാണിക്കുന്നവനാണ് എന്ന് മഹാനായ ഇമാം കാലി അയ്യാൽ റഹ്മത്തുല്ലാഹി അലഹി തങ്ങൾ പറയുകയാണ് ഇവിടെ എങ്ങനെയാണ് അള്ളാഹുത്താല സ്വഹാബത്ത് തൗബ ചെയ്തതായിട്ട് ഈ ആയത്തിലൊന്നും പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് അള്ളാഹുത്താല മാപ്പ് ചെയ്തു കൊടുത്തത് എന്നൊരു ചോദ്യം എങ്ങനെയാണ് അള്ളാഹു താല മാപ്പ് ചെയ്തു കൊടുത്തത് തെറ്റു ചെയ്താൽ അതിന് തൗബ ചെയ്താലല്ലേ അള്ളാഹു താല മാപ്പ് ചെയ്തു കൊടുക്കുക ഈ ആയത്തിലാണെങ്കിലോ സഹാബത്ത് ചെയ്ത തെറ്റ് അതിനവർ മാപ്പ് ചെയ്തതായിട്ട് ഇവിടെ പറയുന്നുമില്ല അതെങ്ങനെയാണ് സംഭവിച്ചത് തെറ്റാണെങ്കിലോ ഇവിടെ വലിയ തെറ്റാണല്ലോ അവർ ചെയ്തിട്ടുള്ളത് കാരണം റസൂലുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന നസ്സായ കൽപ്പന അവിടെ നിൽക്കണം എന്നതായിരുന്നു അതിനാണല്ലോ അവർ എതിരു പ്രവർത്തിച്ചത് എന്നിട്ട് അള്ളാഹുത്താല മാപ്പ് ചെയ്തു കൊടുത്തു എന്നും പറയുന്നു എങ്ങനെയാണതുണ്ടാവുക ഇതിൽ നിന്ന് സുന്നത്തി ജമാഅത്തിന്റെ മഹാന്മാരായ ഇമാമുകൾ ഒരു കാര്യം പഠിപ്പിച്ചു തരുന്നു ചില കാര്യങ്ങൾ വൻകുറ്റമാണെങ്കിൽ പോലും അള്ളാഹു സുബാനഹുവത്താല തൗബയില്ലാതെ തന്നെ അത് പുറത്തു തരാൻ സാധ്യതയുണ്ട് ചില തെറ്റുകൾ തൗബയില്ലെങ്കിൽ പോലും അള്ളാഹുത്താല പുറത്തു തരാൻ അള്ളാഹുത്താല പുറത്തു തരുന്നതാണ് അങ്ങനെ സാധ്യതയുള്ളതാണ് എന്ന് എന്നാൽ നമ്മളോടുള്ള കൽപ്പന തെറ്റുകൾക്ക് തൗപ ചെയ്യുക എന്നുള്ളതാണ് വിശിഷ്യ വൻകുറ്റങ്ങളാണെങ്കിൽ അതിനൊക്കെ തൗപ ചെയ്യണം എന്നതാണ് മിനിങ്ങളോടുള്ള കൽപ്പന ആ കൽപ്പന പാലിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് പക്ഷേ അള്ളാഹുത്താല ചിലപ്പോ <clears throat> തൗബ ഇല്ലാതെയും പുറത്തു തന്നു എന്ന് വരും പക്ഷേ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവെ ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയാനുള്ള അവസരം അതുകൊണ്ടുണ്ടാവുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നമ്മളോടുള്ളത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന് പൊറുക്കലിനെ തേടുക മാപ്പപേക്ഷിക്കുക തൗപ ചെയ്യുക എന്നതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം സത്യവിശ്വാസിയോടുള്ള കൽപ്പന സത്യവിശ്വാസിയിൽ നിന്ന് അള്ളാഹുത്താല ആഗ്രഹിക്കുന്നതും അതാണ് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് നിങ്ങളാരും തീരെ തെറ്റു ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളാരും തീരെ തെറ്റു ചെയ്യുന്നവരായിരുന്നില്ല എങ്കിൽ അള്ളാഹുത്താല നിങ്ങളെ മുഴുവനും ഈ ലോകത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചിട്ട് മറ്റൊരു വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു എന്നിട്ട് അവർ തെറ്റ് ചെയ്യുകയും ആ തെറ്റിനെ അള്ളാഹുവിനോട് മാപ്പ് ചെയ്യുകയും അങ്ങനെ അള്ളാഹു മാപ്പ് ചോദിക്കുകയും അള്ളാഹുത്താല അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാനായ ഷറഫുൽ ഖൽഖ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു പറയുന്നു അപ്പൊ നമ്മളിൽ നിന്ന് അള്ളാഹുത്താൽ ആഗ്രഹിക്കുന്നത് തൗബയാണ് തൗബയാണ് നമ്മളിൽ നിന്ന് അള്ളാഹുത്താൽ ആഗ്രഹിക്കുന്നത് മറ്റൊരിക്കൽ റസൂർഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരു മുഗ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അവസ്ഥയെക്കുറിച്ച് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളിൽ ഒരാൾ ഒരു മരുഭൂമിയിലൂടെ അവന്റെ വാഹനപ്പുറത്ത് അവന്റെ മൃഗപ്പുറത്ത് സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്രക്കാരനെ ചിത്രീകരിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത് പുറത്ത് യാത്ര കൊണ്ട് മുന്നോട്ട് പോയി അവനവിടെ വീണ് കിടക്കുകയാണ് ഒട്ടകം എങ്ങോട്ട് പോയി എന്നറിയില്ല അന്വേഷിച്ചു നടന്നു നടന്ന് നടന്ന് നടന്ന് തളർന്ന് അവിടെ കണ്ട ഒരു ചെറിയ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് അവൻ മയങ്ങാൻ തുടങ്ങി ആ മയക്കത്തിൽ അവൻ ഇങ്ങനെ ക്ഷീണിതനായി മയങ്ങുന്ന സമയത്ത് ആ മയമ്പോൾ അവന്റെ ഭക്ഷണമുണ്ടായിരുന്നത് അവന് കുടിക്കാനുള്ള വെള്ളവും ആ ഒട്ടകത്തിന്റെ പുറത്താണ് അവനിപ്പോൾ കുടിക്കാൻ അവന്റെ പക്കൽ വെള്ളമില്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് കഴിക്കാൻ അന്നമില്ലാതെ അവൻ തളർന്നിരിക്കുകയാണ് അങ്ങനെ തളർന്ന് ക്ഷീണിച്ച് ക്ഷീണിച്ചവശയായി ഒരുപാട് ക്ഷീണിച്ചതിന് ശേഷമാണ് അവൻ മയങ്ങിയത് പിന്നെ ആ മയക്കത്തിൽ നിന്നുണർന്നു നോക്കുമ്പോൾ അതാ അവന്റെ മുഖം അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അവന്റെ ഭക്ഷണവും അതിന്റെ വെള്ളവും അതിന്റെ പുറക്ക് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ആ സന്ദർഭത്തിൽ ആ യാത്രക്കാരനുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും സന്തോഷാധിക്യത്താൽ അവൻ പറഞ്ഞുപോയി അള്ളാഹും അള്ളാഹുവേ നീ എന്റെ അടിമയാണ് ഞാൻ നിന്റെ റബ്ബുമാണ് അള്ളാഹുവേ നീ എന്റെ അടിമയാണ് ഞാൻ നിന്റെ റബ്ബുമാണ് സന്തോഷാധിക്യത്താൽ അവൻ പറഞ്ഞത് തെറ്റിപ്പോയതാണെന്ന് അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് അവൻ പറയേണ്ടിയിരുന്നത് അള്ളാഹുവേ ഇത്രയും ആപൽ ഘട്ടത്തിൽ ഞാൻ ക്ഷീണിച്ചിരുന്നിട്ട് അവശനായിട്ട് വിവശനായിട്ട് എന്റെ എല്ലാ ആശകളും അസ്തമിച്ചിട്ട് ഞാൻ ഇരുന്നപ്പോഴും എന്റെ വാഹനത്തെ ഒന്നും നഷ്ടപ്പെടാതെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന നാഥ നീ എന്റെ രക്ഷിതാവ് തന്നെയാണ് നീ തന്നെയാണ് എന്റെ പരിപാലകൻ നീ തന്നെയാണ് എന്റെ സൃഷ്ടാവ് ഞാൻ നിന്റെ കേവലം ഒന്നിനും കഴിയാത്ത അടിമ തന്നെയാണ് റബ്ബേ എന്ന് പറയേണ്ടതിന് പകരം സന്തോഷം കൊണ്ട് പറഞ്ഞപ്പോൾ അവന് തെറ്റിപ്പോയി എന്നിട്ട് പറഞ്ഞു അള്ളാഹുമ്മ അനറബുക്ക അള്ളാഹുവേ നീ എന്റെ അടിമയാണ് ഞാൻ തന്നെയാണ് നിന്റെ രക്ഷിതാവ് എന്ന് സന്തോഷം കൊണ്ട് തെറ്റിപ്പറഞ്ഞു പോയി ആ സന്തോഷിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അവസ്ഥ എന്തായിരിക്കുമോ അതിനേക്കാൾ സന്തോഷമായിരിക്കും നിങ്ങളുടെ റബ്ബിൽ ഇസ്സത്തായ തമ്പുരാന് നിങ്ങൾ അവനോട് തെറ്റ് ചെയ്തിട്ട് പിന്നീട് തൗബ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോ മനുഷ്യനിൽ നിന്ന് വിശിഷ്യ മുമ്മിനായ മനുഷ്യനിൽ നിന്ന് അള്ളാഹുത്താല ആഗ്രഹിക്കുന്നത് നമ്മൾ തെറ്റു ചെയ്താൽ അതിന് തൗവ ചെയ്യുക എന്നുള്ളതാണ് തെറ്റു ചെയ്യണം എന്നതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് മനുഷ്യനായാൽ അവനിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുക അബദ്ധങ്ങൾ ഉണ്ടാവുക വീഴ്ചകൾ സല്ലാത്തുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ആ സല്ലാത്തുകൾ ആ വീഴ്ചകൾ ആ പാകപ്പിഴവുകൾ ആ തെറ്റുകുറ്റങ്ങൾ ആ പോരായ്മകൾ സൃഷ്ടാവായ എന്റെ റബ്ബിനോട് തുറന്നു പറഞ്ഞിട്ട് നാഥ എനിക്ക് വീഴ്ച പറ്റിയതാണ് റബ്ബേ തമ്പുരാനെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം തമ്പുരാനെ റബ്ബേ എന്റെ പാപങ്ങളെ നീ പൊറത്തു തരണേ റബ്ബേ നീ എന്റെ സൃഷ്ടാവാണ് എന്നെ നീ എല്ലാം നൽകി ഇവിടെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ വളർത്തിയത് നീയാണ് ഇല്ലായ്മയിൽ നിന്ന് പടച്ചത് നീയാണ് പോറ്റിക്കൊണ്ടിരിക്കുന്നത് നീയാണ് എനിക്ക് ശ്വസിക്കാനുള്ള വായു നൽകുന്നതും നീയാണ് ഒരു മണിക്കൂർ നേരം ഒരു മണിക്കൂർ നേരം വെന്റിലേറ്ററിൽ കിടന്ന് ശ്വസിക്കാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉറുപ്പിക മനുഷ്യൻ ചെലവഴിക്കുന്നു ഒരു മണിക്കൂർ മാത്രം വെന്റിലേറ്ററിൽ നിന്ന് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാൻ പതിനായിരക്കണക്കിന് ഉറുപ്പിക ചെലവഴിക്കണം അത് മനസ്സിലാക്കുമ്പോഴാണ് വെറുതെ അള്ളാഹുത്താല നൽകുന്ന ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലാവുക ആ ഓക്സിജൻ അള്ളാഹുത്താല വെറുതെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് കുടിക്കാനുള്ള വെള്ളം ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെ ഇവിടെ മനുഷ്യൻ അടുത്തു വരാനിരിക്കുന്ന യുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് ലോകശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമത്രേ അടുത്ത ലോകയുദ്ധം ലോകമഹായുദ്ധം ഇനി നടക്കാനിരിക്കുന്നത് ഇവിടെ മനുഷ്യൻ തമ്മിൽ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കുമെന്ന് ആ കുടിവെള്ളത്തിന്റെ വില ഇപ്പോൾ പലർക്കും നമുക്ക് മനസ്സിലാകുന്നില്ല അള്ളാഹു സുബാനഹൂവത്താല ഈ കുടിവെള്ളമെങ്ങാനും ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് നീക്കം ചെയ്താൽ ഇവിടെയുള്ള വെള്ളം കുടി കുടിക്കാൻ പറ്റാത്ത വെള്ളമാക്കിയാൽ നമ്മളൊക്കെ എന്തു ചെയ്യും സഹോദര ആർക്കും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അള്ളാഹുത്താല അത് പറയുന്നു സൂറത്തു തബാറക്കയിലൂടെ സൂറത്തുൽ മുൽക്കിലൂടെ ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ കുടിവെള്ളമൊക്കെ അങ്ങോട്ട് അള്ളാഹുത്താല ഉപ്പുള്ള വെള്ളമാക്കി തീർത്താൽ നിങ്ങൾക്കാർക്കാണ് പിന്നെ കുടിവെള്ളമുണ്ടാക്കാൻ സാധിക്കുക എന്ന് ആർക്കാണ് നിങ്ങൾക്ക് കുടിവെള്ളം കൊണ്ടുവരാൻ സാധിക്കുകയെന്ന് അള്ളാഹുത്താല ചോദിക്കുന്നു ആ ചോദ്യമാണ് ലോകയുദ്ധമായി ഇനിവിടെ നടക്കാനിരിക്കുന്നതെന്ന് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം ആ വെള്ളം അള്ളാഹുവേ എനിക്ക് നീ ഓശാരമായി നൽകുകയാണ് ആ വിലപ്പെട്ട ഓക്സിജൻ നീ എനിക്ക് യാതൊരു ചെലവുമില്ലാതെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഞാൻ നിന്റെ കൽപ്പനകൾ ധിക്കരിച്ചു പോയി അതെനിക്ക് പുറത്തു തരണേ റബ്ബേ എന്നോട് മാപ്പ് ചെയ്യണേ തമ്പുരാനെ എന്റെ ഏടിൽ നിന്നത് മായ്ച്ചു കളയണേ റഹ്മാനെ എന്നുള്ള പ്രാർത്ഥനയാണ് മനുഷ്യ നിന്നിൽ നിന്ന് അള്ളാഹുത്താല ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അപ്പൊ ഇവിടെ സ്വഹാബത്ത് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനക്ക് എതിരാണ് പ്രവർത്തിച്ചത് എങ്കിലും മഹാന്മാരായ അഹുലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുത്താല അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തു കാരണം അവർ വളരെ സംശുദ്ധമായ നെയ്യത്തിലാണ് ഉഹദ് യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചത് ആ മലമുകളിൽ അവർ ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടി പോയി കയറിപ്പോയതും അവർ അമ്പയിത്ത് തുടങ്ങിയതും ശത്രുക്കളെ പരാജയപ്പെടുത്തിയതും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് ഇഹ്ലാസോട് കൂടിയാണ് ഇടക്ക് വെച്ചിട്ട് അവർക്ക് ഭൗതിക ചിന്ത കടന്നു വന്നതാണ് അതുകൊണ്ട് അവരുടെ നെയ്യത്തിന്റെ തുടക്കം ഇഹ്ലാസ് തന്നെയാണ് അള്ളാഹുവിന്റെ തൃപ്തി തന്നെയാണ് ആ തൃപ്തി അള്ളാഹുത്താല മനസ്സിലാക്കിയിട്ട് അള്ളാഹുത്താല അവന്റെ എൽമിൽ അവരുടെ തൃപ്തി മനസ്സിലാക്കി അവരുടെ ഇഖ്ലാസ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർക്ക് അള്ളാഹുത്താല പുറത്തു കൊടുത്തത് എന്ന് ഒലക്കത് അഫാൻകും നിങ്ങൾക്ക് അള്ളാഹുത്താല മാപ്പ് ചെയ്തു ൾക്ക് മുഅ്മിനീങ്ങൾക്ക് വലിയ ഔദാര്യം നൽകുന്നവനാണ് അള്ളാഹുത്താല എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിച്ചു തരുന്നു മഹാനായ അലി റബി അള്ളാഹു അനുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം മഹാനവറുകൾ അക്ബർ അള്ളാഹു അനുവിനോട് ചോദിച്ചു യാ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒന്നാമത്തെ ഖലീഫയായ സിദ്ദീഖ് എന്നവരെ അങ്ങയോട് ഞാൻ ചില ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ബിമനിൽ ഇത്രയും വലിയ ഈ ഉന്നതമായ പദവി സിദ്ദീഖ് എന്നവരെ അങ്ങേക്ക് എങ്ങനെയാണ് കരസ്ഥമാക്കാൻ സാധിച്ചത് അങ്ങ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉറ്റത്തോഴനാണല്ലോ സിദ്ദീഖ് എന്ന അപരനാമത്തിനർഹനായിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂൽ അങ്ങേക്ക് സ്വർഗം കൊണ്ട് സന്തോഷമറിയിച്ചിട്ടുണ്ടല്ലോ എല്ലാവരെക്കാളും ഉത്തമൻ അള്ളാഹുവിന്റെ റസൂലിന് ശേഷം അങ്ങാടെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അങ്ങേക്ക് ഈ പദവികളൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ മഹാനായ സുദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് അഞ്ചു കാര്യങ്ങളെ കൊണ്ടാണ് എനിക്ക് ഈ പദവികൾ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടുള്ളതെന്ന് മഹാനായ സുദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു എന്താ ഒന്നാമത്തെ കാര്യം ഫൈനി ആളുകളെ ഞാൻ രണ്ടു തരത്തിൽ കണ്ടു മുരീദു ദുന്യാവ മുരീദുൽ ഒന്ന് ദുന്യാവിന് വേണ്ടി ജീവിക്കുന്നവർ മറ്റൊന്ന് പാരത്രീക ലോകത്തുള്ള വിജയത്തിന് വേണ്ടി ആ വിജയമില്ലാക്കാക്കി ജീവിക്കുന്നവർ ഇങ്ങനെ രണ്ടു തരം ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു ഫകുന്തു അനമുരീദുൽ മൗല ഞാനാണെങ്കിലോ അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കി ജീവിക്കുന്നവനാകാൻ ശ്രമിച്ചു ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കി ജീവിക്കുന്നവനാകാൻ ശ്രമിച്ചു അതാണ് എനിക്ക് വല്ല പദവിയും നിങ്ങളെക്കാൾ ഉണ്ടോ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണമെന്ന് മഹാനായ സുദ്ദീഖുൽ അക്ബർ അലിയല്ലാഹു എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാരണം ഞാൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം എന്റെ വയറ് നിറയെ ഈ ഭൂമിയിലെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല ഈ ഭൂമിയിലെ ഭക്ഷണം കൊണ്ട് ഞാൻ വയറ് നിറച്ചിട്ടില്ല ഇസ്ലാമിൽ വന്നതിന് ശേഷം ഭൂമിയിലുള്ള ഭക്ഷണം കൊണ്ട് ഞാൻ വയറ് നിറച്ചിട്ടില്ല അതിന്റെ കാരണം അന്ന അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതിന്റെ മാധുര്യം അള്ളാഹുവിന്റെ മാരിഫത്തിനെ കുറിച്ചുള്ള ലസ്തത്ത് അതിലുള്ള മാധുര്യം ദുന്യാവിലെ ഭക്ഷണം കൊണ്ട് വയറു നിറക്കുന്നതിനെ തൊട്ട് എന്നെ ജോലിയാക്കി അഥവാ ദുന്യാവിലെ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ സ്വാദ് ആസ്വദിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോഴുള്ള മഹത്വമാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോഴുള്ള ലളിതത്താണ് ആ രസമാണ് താല്പര്യമാണ് എനിക്ക് കൂടുതൽ രസാവഹമായി തോന്നിയത് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതും ആണ് എനിക്ക് വല്ല മഹത്വവും നിങ്ങൾ കൽപ്പിക്കുന്നെങ്കിൽ അതിന്റെ രണ്ടാമത്തെ കാരണമെന്ന് സുദ്ദീഖുള്ള കുബർ മൂന്നാമത്തെ കാരണം മഹാനവർകൾ പറഞ്ഞത് മുന്തു ഇസ്ലാമി ശറാബി ദുനിയാ ഞാൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം ഇസ്ലാമിൽ വന്നതിന് ശേഷം ദുന്യാവിലുള്ള ഒരു പാനീയവും കുടിച്ചിട്ട് ഞാൻ എന്റെ വയറ് നിറച്ചിട്ടില്ല ദാഹം തീർത്തിട്ടില്ല ദുന്യാവിലുള്ള ഒരു പാനീയവും കുടിച്ചിട്ട് ഞാൻ ദാഹം തീർത്തിട്ടില്ല ദാഹം തീരുവോളം ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഒരു പാനീയവും കുടിച്ചിട്ടില്ല എന്താ കാരണം അള്ളാഹുവിനോടുള്ള പ്രേമം ഈ ദുന്യാവിലുള്ള പാനീയങ്ങൾ കുടിക്കുന്നതിനെ തൊട്ട് എന്നെ ജോലിയാക്കി കളഞ്ഞു അഥവാ ദുന്യാവിലുള്ള പാനീയങ്ങളെക്കാൾ എനിക്ക് മാധുര്യമുള്ളതായി തോന്നിയത് അള്ളാഹുവിനോടുള്ള പ്രേമത്തിന്റെ ആ പാനീയമാണെന്ന് മഹാനായ സുദ്ദീഖുൽ അക്ബർ റബിയല്ലാഹു എന്ന് പറയുകയാണ് നാലാമതായി മഹാനവറുകൾ പറഞ്ഞത് അമലാനി ഇഖ്തർതു എന്റെ മുമ്പിൽ ഒരു ഭൗതികമായ ജോലിയും ഒരു പാരത്രികമായ പുണ്യകർമ്മവും രണ്ടും ഒരുമിച്ച് കണ്ടാൽ ഞാനെപ്പോഴും ആ പാരത്രിക കർമ്മത്തിന് മുൻതൂക്കം കൊടുത്തു എന്റെ മുമ്പിൽ ഒരു ഭൗതികമായ ജോലിയുണ്ട് ഒരു പാരത്രീക ലോകത്ത് പുണ്യം കിട്ടുന്ന പുണ്യകർമ്മവുമുണ്ട് അങ്ങനെ എന്തെങ്കിലും രണ്ടെണ്ണം എന്റെ മുമ്പിൽ വന്നപ്പോഴൊക്കെ ഞാൻ പാരത്രീക ലോകത്ത് പുണ്യം കിട്ടുന്ന ആ പുണ്യകർമ്മത്തിന് മുൻതൂക്കം നൽകിയെന്ന് അതും ആണെനിക്ക് വല്ല സ്ഥാനവും ഉണ്ടെങ്കിൽ അത് എനിക്ക് നിങ്ങൾ കൽപ്പിച്ച സ്ഥാനത്തിന്റെ കാരണം അല്ലെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും കൽപ്പിച്ച മഹത്വത്തിന് മഹത്വം എന്ന് നിങ്ങൾ പറയുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണെന്ന് മഹാനായ സുദ്ദീഖുൽ അക്ബർ ഭൗതികമായ ഒരു ജോലിയും പാരത്രീക ലോകത്ത് പുണ്യം കിട്ടുന്ന ഒരു കർമ്മവും രണ്ടും എന്റെ മുമ്പിൽ ഒരുമിച്ച് കാണുമ്പോ ഞാൻ എപ്പോഴും മുൻതൂക്കം നൽകിയിരുന്നത് പാരത്രീക ലോകത്ത് പുണ്യം കിട്ടുന്ന ആ നല്ല കാര്യത്തിനായിരുന്നെന്ന് മഹാനായ സുദ്ദീഖുൽ അക്ബർ അഞ്ചാമതായി മഹാനവറുകൾ പറയുന്നു സുഹ്ബതഹു ഞാൻ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളോടുകൂടെ കുറച്ചുകാലം ജീവിച്ചു തങ്ങളോടുകൂടെയുള്ള സുഹബത്ത് തങ്ങളോടുകൂടെ ഞാൻ സഹവസിച്ചു അങ്ങനെ തങ്ങളോടുള്ള സുഹബത്ത് തങ്ങളോടുള്ള സഹവാസം വളരെ നല്ല രീതിയിലായിരിക്കാൻ ഞാൻ ശ്രമിച്ചു എപ്പോഴും തങ്ങളോടുകൂടെ സഹവസിക്കുമ്പോൾ അത് ഞാൻ എപ്പോഴും വിനയപൂർവമേ തങ്ങളോടുകൂടെ ഉണ്ടായിട്ടുള്ളൂ എന്റെ ജീവിതത്തിന്റെ നല്ല സ്വഭാവങ്ങൾ എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം സഹവസിച്ചത് അതുകൊണ്ടുമായിരിക്കാം എനിക്ക് വല്ല പദവികളും നിങ്ങൾ കാണുന്നെങ്കിൽ അത് ലഭിക്കാൻ കാരണമെന്ന് മഹാനായ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു എന്ന് പറഞ്ഞതായി കാണുന്നു ولذلك لم ينفك عن ملازمة صحبته ساعة حتى دخل معه في الغار മഹാനായ നമ്മുടെ മുസന്നിഫ് പറയുകയാണ് അത് കാരണമായിരിക്കാം മഹാനായ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും റസൂലുള്ളാഹി തങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടില്ല തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടപ്പോ വാറുതൗറിൽ ആദ്യമായി ഇറങ്ങിയിട്ട് ആ ഗുഹയെല്ലാം വൃത്തിയാക്കാൻ തുനിഞ്ഞതും അങ്ങനെ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ല ക്ഷുദ്രജീവികളും അക്രമിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ധൈര്യത്തോടുകൂടെ ആ ഗുഹയിലിറങ്ങിയിട്ട് അതൊക്കെ ഒക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിലേക്ക് വിളിച്ചു വരുത്തിയത് അങ്ങനെ ഒന്നാമതായി റസൂലുല്ലാക്ക് മുന്നിൽ നിന്നുകൊണ്ട് കൂട്ടായത് മഹാനായ സുദ്ദീഖുൽ അക്ബറാണ് അങ്ങനെ കൂടെ കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സ്ഥാനമൊക്കെ ലഭിച്ചത് കൈമത്ത് കൊല്ലി അഹദിൻ നിറാദത്തുഹു ഓരോരുത്തരുടെയും മഹത്വം അവന്റെ ഉദ്ദേശമനുസരിച്ചാണ് ഓരോരുത്തരുടെയും മഹത്വം കണക്കാക്കപ്പെടുക അവന്റെ ഉദ്ദേശ ശുദ്ധി അനുസരിച്ചാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് ഭൗതികമായ താല്പര്യമാണെങ്കിൽ അവന്റെ ഉദ്ദേശവും അല്ല അവന്റെ സ്ഥാനവും നിന്ദ്യമായിരിക്കും കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഭൗതികതക്ക് യാതൊരു സ്ഥാനവും ഇല്ല അത് ഭൗതികതയാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവെങ്കിൽ അവന് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല കാരണം ഭൗതിക ലോകത്തിന് താല യാതൊരു സ്ഥാനവും കൽപ്പിച്ചിട്ടില്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല ഉസ്താദുമാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ ഭൂമിക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും താല കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഈ ഭൂമിക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ഒരു ഇറക്ക് വെള്ളം പോലും ഒരു കാഫിറിനെയും കുടിക്കാൻ അള്ളാഹു താല അനുവദിക്കില്ലായിരുന്നെന്ന് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞത് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ഭൂമിക്ക് താല കൽപ്പിച്ചിട്ടില്ല അഥവാ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാഫിറിന് പോലും ഒരു ഇറക്ക് വെള്ളം ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹുത്താല അനുവദിക്കില്ലായിരുന്നെന്ന് ഹബീബായ റസൂൽ അപ്പോ എത്രയോ കാഫിരീങ്ങൾ ഇവിടെ സുഭിക്ഷമായി കഴിഞ്ഞുകൂടുന്നത് ഈ ഭൂമിക്ക് അള്ളാഹുത്താല ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് ആരെങ്കിലും ഈ ദുന്യവിയായ താൽപര്യമാണ് ദുന്യവിയായ വിഭവങ്ങളിലാണ് അവന്റെ കണ്ണ് എങ്കിൽ അള്ളാഹുത്താലാന്റെ അടുക്കൽ അവൻ നിസ്സാരനാണ് കാരണം അള്ളാഹു അള്ളാഹുത്താല നിസ്സാരമായി കാണുന്നതിനെയാണ് അവൻ വലുതായി കണ്ടത് എന്നാൽ ഒരാളുടെ ഉദ്ദേശം പാരത്രീക ലോകത്തുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സങ്കേതമായ സ്വർഗവും അവന്റെ പ്രതിഫലവുമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലും അവൻ ഉന്നതനാണ് കാരണം അതെല്ലാം അള്ളാഹുത്താല മഹത്വം കൽപ്പിച്ചവയാണ് സ്വർഗം മഹത്തരമാണ് അള്ളാഹുത്താല മഹത്വം കൽപ്പിച്ചതാണ് അതാണ് ഒരാൾ മുൻതൂക്കം നൽകുന്നതെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കലും സ്ഥാനമുണ്ടാകും അതുകൊണ്ടാണ് മഹാനായ സുദ്ദേഖുൽ അക്ബർ അള്ളാഹു അൻഹു റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഹവസിച്ചുകൊണ്ട് ഭൗതികതയ്ക്ക് യാതൊരു താൽപര്യവും കാണിക്കാതെ എല്ലാ മേഖലകളിലും പാരത്രീക വിജയത്തിന് മാത്രം താൽപര്യം കാണിച്ചുകൊണ്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നന്നായി സഹവസിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥാനമൊക്കെ കിട്ടിയതെന്ന് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റമിത്രമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു അപ്പോ ഇവിടെ സഹാബത്ത് ഉഹദിന്റെ ഏറ്റവും ഏറ്റവും അപകടകരമായ ഒരു മേഖലയിൽ ചെറിയ രീതിയിലുള്ള ഒരു ഭൗതിക താൽപര്യം അവരെ പിടികൂടിയപ്പോ അള്ളാഹുത്താല അവർക്കതിന്റെ പരാജയത്തിന്റെ രുചി അറിയിച്ചു കൊടുക്കുകയാണ് ഭൗതികത നിങ്ങളതിന് മുൻതൂക്കം നൽകാൻ പാടില്ല എന്ന അധ്യാപനമാണ് അതിലൂടെ അള്ളാഹുത്താല നൽകുന്നത് ഇത് കേവലം ഊഹദിൽ പങ്കെടുത്ത സഹാബത്തിനു മാത്രമുള്ളതല്ല ലോകത്ത് അവസാനം വരെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും വിശിഷ്യ ലോകാവസാനം വരെയുള്ള ഓരോ മുസൽമാനും ഏറ്റവും ഉന്നതമായ പാഠമാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം എപ്പോഴെങ്കിലും ഭൗതികതയ്ക്ക് നിങ്ങൾ മുൻതൂക്കം നൽകിയാൽ അവിടെ നിങ്ങൾ പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുകയാണ് فاللائق بالإنسان أن يراقب قلبه وأن يراقب أن يراقب قلبه ولا يزكي نفسه ആയതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ താന്താങ്ങളുടെ ഹൃദയത്തിന്റെ നീക്കത്തെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അവൻ അവനെ തന്നെ അവൻ പുകഴ്ത്താൻ പാടില്ല അവനവൻ അവനെ പുകഴ്ത്താൻ പാടില്ല ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പൊക്കിപ്പഴയാൻ പാടില്ല ഞാൻ അല്പമൊക്കെ ഉണ്ട് എന്ന് തോന്നാൻ പാടില്ല റമദാനൊക്കെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കും പ്രിയാമുല്ലയിലിനും ഒക്കെ പോകും അങ്ങനെ ഞാൻ കുറെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമ്മൾ പിടികൂടാൻ പാടില്ല അങ്ങനെ പിടികൂടിയാൽ ആ നിമിഷത്തിൽ അള്ളാഹുത്താല നമ്മളെ പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിപ്പിക്കുമെന്ന് അതോടുകൂടെ നമ്മുടെ അമലുകളൊക്കെ നശിച്ചു പോകുമെന്ന് അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ നഫ്സഹു ഒരാളും തന്നെ തന്നെ പൊക്കാൻ പാടില്ല ഞാൻ അല്പമൊക്കെ ഉണ്ട് എന്നെനിക്ക് തോന്നാൻ പാടില്ല തന്റെ മുമ്പിലുള്ളത് ഏതാണ് നല്ലത് ഏതാണ് തീയത് എന്ന് ഏതാണ് പാരത്രിക ലോകത്തേക്ക് തന്നെ നയിക്കുക ഏതാണ് ഭൗതികതയിൽ തന്നെ തളച്ചിടുക ഒന്നും തനിക്കുറപ്പിച്ചു പറയാൻ സാധിക്കില്ല ആയതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ അവലംബിച്ചുകൊണ്ട് നന്മയായി പഠിപ്പിക്കപ്പെട്ടതിനെ പാരത്രിക ലോകത്തേക്കുള്ള വിജയത്തിന് മുൻതൂക്കം നൽകുന്നതിനെ തെരഞ്ഞെടുക്കുക വയസബു അന്നഹുസിനുസുന്ന അവൻ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വലിയ നന്മയാണ് ചെയ്യുന്നത് എന്ന വിചാരത്തിലായിരിക്കും പക്ഷേ നീയത്ത് അല്പം മാറിപ്പോയതുകൊണ്ട് അവന്റെ നന്മയൊക്കെ തകിടം മറിഞ്ഞു പോയത് അവൻ മനസ്സിലാക്കുന്നില്ല ഹാലു അക്തരിൽ ഹൽക്കി ഇതാണ് സൃഷ്ടികളിൽ അധിക പേരുടെയും അവസ്ഥ അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും എന്നിട്ട് അവർ വിചാരിക്കും ഞങ്ങൾ കുറെ നന്മ ചെയ്തവരാണ് എന്ന് പക്ഷേ അവരുടെ നന്മ ചെയ്യുന്ന സമയത്ത് അവരുടെ ഉദ്ദേശ ശുദ്ധി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭൗതികതക്ക് അവരുടെ അമലിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭൗതികതക്ക് അവരുടെ അമലിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണാനെന്ന ഉദ്ദേശം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഭൗതികതക്ക് മുൻതൂക്കം നൽകുന്ന എന്തെങ്കിലും ഉദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടെ അമൽ ബാത്തിലായി പോയി പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ ഹബാ എല്ലാം വിതറപ്പെട്ട ധൂളികളെ പോലെയായിരിക്കും ഒന്നും ചെല്ലുമ്പോൾ കാണാനുണ്ടാകില്ല അല്ലെങ്കിൽ വെയിലത്ത് കാണുന്ന മരുഭൂമിയിലുള്ള മരീചിക പോലെയായിരിക്കും അടുത്തു ചെന്ന് നോക്കിയാൽ ഒന്നും ഉണ്ടാകില്ല അവൻ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെല്ലുക പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും അവന് അനുഭവിക്കാൻ സാധിക്കില്ല മീസാൻ എന്ന തുലാസിൽ ഒന്നും ഭാരമോ ഭാരം തൂങ്ങുന്നതായിട്ടുണ്ടാകില്ലെന്ന് ഹബീബായ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഫഹും ലാ യുമയ്യിസൂന ബൈന അൽ ഖബീഹ് വൽ ഹസൻ ഏതാണ് മോശമായത് ഏതാണ് നല്ലത് എന്നൊന്നും വേർതിരിച്ചു മനസ്സിലാക്കാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു നേട്ടവും നമുക്ക് ലഭിക്കില്ല വലാ ബൈനൽ ഹസനി വൽ ഹസനി നല്ലതിൽ നിന്ന് കൂടുതൽ നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയൊന്നുമുള്ള വിവരമില്ലാതെ ഏതാണ് കൂടുതൽ നല്ലത് ഏതാണ് നല്ലത് എന്നതിലുള്ള വിവരങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക അതിൽ കുറെ നല്ലതുണ്ടാകും കുറെ ഉദ്ദേശ്യങ്ങൾ മാറിപ്പോയിട്ടുണ്ടാകും അതുകൊണ്ട് അവ അള്ളാഹുവിന്റെ അടുക്കൽ അവനൊന്നും ഉണ്ടാവുകയുമില്ല ഒരാ നഫ്സിൽ അമ്മാറ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ മനസ്സ് ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ അവനൊട്ട് സാധിക്കുകയുമില്ല കാരണം തന്നെ മനസ്സിലാക്കിയാലേ തന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാകുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ള സത്തയെ മനസ്സിലാക്കാൻ സാധിക്കുക വയതുഹുലൂഫി മക്കാമിൽ ഇഹ്സാനി അങ്ങനെ കർമ്മങ്ങളുടെ സത്ത മനസ്സിലാക്കുമ്പോഴേ അവൻ ഇഹ്സാനിന്റെ പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്താണ് ഇഹ്സാനിന്റെ പദവി റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കഅന്നക തറാഹു ഫഇന്നഹു യറാക് നീ അമലുകൾ ചെയ്യുമ്പോൾ നിന്റെ റബ്ബിനെ കാണുന്നുണ്ട് നിന്റെ റബ്ബിനെ നീ കാണുന്നുണ്ട് എന്ന രൂപത്തിലായിരിക്കണം അമലുകൾ ചെയ്യുന്നത് നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന അവസ്ഥയെങ്കിലും നിനക്കുണ്ടാകണം ഈ രണ്ട് മേഖലകളുണ്ട് എഹ്സാനിന് ഈ ഇഹ്സാനിന്റെ മേഖലയിലേക്ക് അവൻ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നല്ലതും കൂടുതൽ നല്ലതും നല്ലതും നല്ലതല്ലാത്തതും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു വിവേകപരമായ നീക്കം അവന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതുകൊണ്ട് ഓരോരുത്തരും അവന്റെ കൽബിനെ പിടിച്ചുകെട്ടണം അള്ളാഹുവിലേക്ക് മാത്രമായിട്ട് അതിനെ നീക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് മഹാനായ അഹമ്മദ് ജാമി തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ചില ആളുകൾ പറയും നമുക്കറിയാമല്ലോ ഏതാണ് നല്ലത് ഏതാണ് മോശം ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ എന്നിങ്ങനെ പറഞ്ഞാൽ അതൊരു വെറും വാക്കാണ് സത്യത്തിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളോട് കൂടിയാൽ മാത്രമേ നന്മയെ നന്മയായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴാണ് കൂടുതൽ നല്ലതും നല്ലതും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവർത്തിക്കുന്ന അവൻ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അവന് പാരത്രിക നേട്ടം കൊയ്തു കൊടുക്കുന്നതായിക്കോളണം എന്നില്ല പ്രത്യക്ഷത്തിൽ കാണുന്ന നല്ലതാണെന്ന് തോന്നുന്ന കർമ്മങ്ങൾ പലതും ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യക്തിപരമായി അത് അവനെ നന്മയിലേക്ക് നയിച്ചോളണം എന്നില്ല അപ്പൊ ഓരോരുത്തരെ സംബന്ധിച്ചും അവനെ നന്മയിലേക്ക് നയിക്കുന്നത് ഏത് എന്ന് അവന്റെ മുറിഷിദിനു മാത്രമേ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഓരോരുത്തരും സാധിക്കീങ്ങളോടുകൂടെ അള്ളാഹുവിന്റെ ആരിഫീങ്ങളോടുകൂടെ കഴിയണം ആരിഫീങ്ങളോടുള്ള സുഹൃബത്തുണ്ടാകണം മഹാനായ സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു അൻഹുവിന്റെ മഹത്വത്തിന്റെ കാരണം പറഞ്ഞത് ഞാൻ റസൂലുള്ളഹാനോട് കൂടെ നന്നായിട്ട് സൂബത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചെലവഴിക്കാനും അങ്ങനെ നല്ല രൂപത്തിൽ തങ്ങളോടുകൂടെ ജീവിക്കാനും എനിക്ക് സാധിച്ചതാണ് എന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമെന്ന് സുദ്ദീഖുൽ റളിയല്ലാഹു എന്ന് പറയുന്നു അതാണ് സ്വാലിഹ സുഹബത്തു സ്വാലിഹ കൊണ്ട് മാത്രമേ ആക്കിബത്ത് നന്നാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത് യാ അയ്യുഹല്ലദീന മനുത്തഖുല്ലാഹ കൂനോ മാസ്വാദിക്കീൻ നിങ്ങൾ തക്കുവ ചെയ്യണം അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ വർജിക്കണം കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ചെയ്യണം എന്നിട്ട് നിങ്ങൾ സ്വാതിത്വങ്ങളോട് കൂടെ സഹവസിക്കുകയും വേണം എന്തിനാണ് ആ പറഞ്ഞത് സാധിക്കങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സ്വാദിഖ്യങ്ങൾക്ക് മാത്രമേ അഥവാ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും സ്വാലിഹ്യങ്ങളോടുകൂടെ സുഹൃത്തുണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളോട് കൂടെ നിൽക്കാൻ ശ്രമിക്കണമെന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളോട് കൂടെ നിൽക്കാൻ ശ്രമിക്കണമെന്ന് ഷെയ്ത്താന്റെ ഔലിയാക്കളോട് കൂടെയല്ല അള്ളാന്റെ ഔലിയാക്കളോട് കൂടെ മഹാന്മാർ മഹാനായ നാട്ടികോസ്താദ് ഒരിക്കൽ പറഞ്ഞു ഒരു ഭാഗം ആൾക്കാർ പറഞ്ഞു ഔലിയാക്കളൊക്കെ നമ്മളോടൊപ്പാണ് പറഞ്ഞു നമ്മളെ നാട്ടിൽ ഒരു ഭാഗം ആൾക്കാരെ ഔലിയാക്കളൊക്കെ ഉള്ളത് ഞങ്ങളോടൊപ്പാണ് എന്ന് പറഞ്ഞു നാട്ടികസ്താദ് പറഞ്ഞതാണ് ഔലിയാക്കൾ രണ്ട് കൂട്ടുണ്ട് വിചാ കൂട്ടരെ ഒന്ന് അള്ളാന്റെ ഔലിയാക്കളുണ്ട് രണ്ട് ഷെയ്ത്താന്റെ ഔലിയാക്കളുണ്ട് അവ ഷെയ്ത്താന്റെ ഔലിയാക്കളോടൊപ്പം കൂടിയ കാര്യമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളോട് കൂടെ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളോട് കൂടെ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ സ്വാദിഖീങ്ങളോട് കൂടെയാകണമെന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല ഔലിയാക്കളെടുത്തൊന്നും പോകേണ്ട കാര്യമില്ല ഔലിയാക്കളോടൊപ്പൊന്നും കഴിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഉണ്ടാകും അവരിങ്ങനെയാണ് പറയാ നന്മയും തിന്മയും അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നോക്കിയാണ് ജീവിച്ചാ പോരെ പിന്നെന്തിനാണ് കുറെ ഔലിയാക്കള് പിന്നെന്തിനാണ് കുറെ അള്ളാന്റെ സൂഫിയാക്കള് അവരൊന്നും ശരിയില്ല എന്നൊക്കെ പറയുന്ന ടീം ആ ടീമിന്റെ മറുപടിയാണ് നന്മ തിന്മകൾ നമുക്ക് തന്നെ വേർതിരിച്ചറിയാനുള്ള ബുദ്ധിയല്ല തന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് വേറെ കുറെ ആളുകളുടെ കൂടെ കൂടുന്നത് എന്ന് ചോദിക്കുന്നവർ അവരോട് നമുക്ക് പറയാനുള്ളത് ഹുനാക അലൈഹി വസല്ലം അലൈഹിം പ്രവാചകന്മാർക്കു ശേഷം പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണെന്നതിൽ തർക്കമില്ലല്ലോ എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ അവസ്ഥ നോക്കൂ മഹാനായ ഇബ്നു മസൂദ് റളിയല്ലാഹു എന്ന് പറയുകയാണ് ما شعرنا أن أحدا من أصحاب النبي صلى الله عليه وسلم يريد الدنيا حتى كان يوم أحد ഉഹദ് യുദ്ധത്തിന്റെ ദിവസം വരുന്നതുവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട ആരെങ്കിലും ദുന്യാവിന്റെ താൽപര്യത്തോടുകൂടെ ജീവിക്കുന്നവരുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു നോക്കൂ നിങ്ങൾ മഹാനായ ഇബിന് മസൂദ് തങ്ങൾ പറയാട് ഉഹദി യുദ്ധ ദിവസം വരുന്നതുവരെ ഉഹദി യുദ്ധ ദിവസം വരുന്നതുവരെ ദുന്യാവ് ആഗ്രഹിച്ചു ജീവിക്കുന്നവർ അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ വിചാരം സഹാബികളെല്ലാവരും പാരത്രീക ലോകത്തിന്റെ വിജയം മാത്രം ലാക്കാക്കി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അവരുടെ ഏതൊരു പ്രവർത്തനമായാലും അതൊക്കെ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 എന്ന് ഞങ്ങളെക്കുറിച്ച് അള്ളാഹു താല പറഞ്ഞപ്പോഴാണ് ഞങ്ങളിലും അങ്ങനെയുള്ള ഭൗതിക താല്പര്യം കടന്നുകൂടാമെന്ന് ഞങ്ങൾക്ക് ബോധം വന്നത് എന്ന് മഹാനായ ഇബിന് മസൂദ് അലി അള്ളാഹു എന്ന് പറയുകയാണ് പറയുകയാണ് നോക്കൂ നിങ്ങൾ ഈ സഹാബത്തിനെ ഈ സഹാബത്തിന്റെ കാര്യത്തിൽ വരെ താല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ലാത്ത ഒരു വിവരവും ഇല്ലാത്ത യാതൊരു വിഷമത്വം ഇല്ലാത്ത അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായവും ഉള്ള വാഗ്ദത്വം ചെയ്തിട്ടില്ലാത്ത താലാന്റെ രമ ഉണ്ട് എന്ന് മുൻപ് മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിട്ടില്ലാത്ത സാധാരണക്കാരായ ആളുകൾ എന്തിനാ സാലിഹ്യങ്ങളോട് കൂടെ കൂടുന്നത് താല പറഞ്ഞ നന്മയും തിന്മയും നോക്കിയാണ്ട് ജീവിച്ചാൽ ചെയ്താ പോരെ എന്ന് പറയുന്നത് തനി വങ്കത്വമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല സഹോദരന്മാരെ അതുകൊണ്ട് വിജയം ലക്ഷ്യമാക്കുന്നോ അവനൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളോടുകൂടെ സഹവസിച്ചേ മതിയാവൂ ആരിഫീങ്ങളോടുകൂടെ സഹവസിച്ചേ മതിയാകൂ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടുകൂടെ സുഹബത്തുണ്ടായേ മതിയാകൂ എങ്കിൽ മാത്രമേ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ സാലിഹ്യങ്ങളോട് കൂടെയുള്ള സുഹൃബത്ത് അതാണ് മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക നന്മ കുറഞ്ഞു പോയാലും സുഹബത്ത് കൊണ്ട് സ്വർഗം നേടാൻ സാധിക്കും മഹാനായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചല്ലോ പ്രവാചകരെ എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് തിരിച്ചു ചോദിച്ചു മാതാ അന്ത്യനാൾ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ടല്ലോ അതിനു വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് മാതാ ആദത്തലഹു എന്താണ് നീ അതിന് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആ സഹാബി പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടില്ല ഞാൻ ഒരുപാട് നോമ്പെടുത്തിട്ടില്ല ഞാൻ ഒരുപാട് മറ്റു പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുമില്ല പക്ഷേ ഇന്നീ ഒഹിബുല്ലാഹൂലഹു ഇന്നീ ഒഹിബുല്ലാഹൂലഹു ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് പ്രവാചകരെ എന്ന് ആ സഹാബി വന്നിട്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അല്പം പോലും താമസിയാതെ അള്ളാന്റെ റസൂല് പറഞ്ഞത് അന്ത നാമൻ അഹ്ബബുത്ത അന്തമാമന്നഹ്ബബുത്ത നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടെ നീയും സ്വർഗത്തിലുണ്ടാകുമെന്ന് ഹബീബായ റസൂൽ അപ്പൊ സുഹബത്തു സ്വാലിഹ അത് മനുഷ്യനെ അമല് കുറവാണെങ്കിൽ പോലും സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മഹാനായ അനസുർ അലിയല്ലാഹു എന്നുവാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനവറുകൾ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലി പറഞ്ഞ ആ ദിവസത്തോളം സന്തോഷമുണ്ടായ മറ്റൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നീ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോടുകൂടെ സ്വർഗത്തിലാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ അതിനേക്കാൾ വലിയ സന്തോഷമുള്ള ഒരു ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് അബൂബക്കറിനെ സ്നേഹിക്കുന്നുണ്ട് ഉമറിനെ സ്നേഹിക്കുന്നുണ്ട് അവരോടൊപ്പം ഞാനും സ്വർഗത്തിലുണ്ടാകുമല്ലോ എന്ന ആശ്വാസമാണ് എനിക്കെന്ന് മഹാന്മാരായ സഹാബത്തിൽ പലരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അസ്വഹബത്തുസ്വാലിഹ സ്വാലിഹ്യങ്ങളോട് കൂടെയുള്ള സഹവാസം സ്വാലിഹ്യങ്ങളോട് കൂടെ കഴിയുക എന്നുള്ളത് മഹാന്മാരോട് കൂടെ അവരുടെ തണലിൽ കഴിയുക എന്നുള്ളത് മഹാന്മാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കഴിയുക എന്നുള്ളത് മഹാന്മാരുടെ കീഴിൽ ജീവിക്കുക എന്നുള്ളത് മഹാന്മാരുടെ നിർദ്ദേശം അനുസരിക്കുക എന്നുള്ളത് മഹാന്മാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിൽക്കുക എന്നുള്ളത് ഇതെല്ലാം വിജയത്തിന്റെ നിദാനമാണെന്ന് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായി നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ മഹത്തായ സമസ്ത കേരള ജമ്മിയത്തുല്ലുലമ എന്ന ആ മഹിതമായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാൽ സ്ഥാപിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് ആ പ്രസ്ഥാനമാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത് ആ പ്രസ്ഥാനമാണ് നമ്മളെ ഒരു കൊടിക്ക് കീഴിൽ നിർത്തുന്നത് സമസ്തയുടെ ആ പുണ്യമേറിയ പതാകയാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിലേക്ക് മുറിയാത്ത സനതുമായി എത്തുന്ന പതാകയാണ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് സനതുമുറിയാതെ മുറിയാതെ എത്തുന്ന മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മിയത്തുലുലമ ആ പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് നമ്മൾ ഒരുമിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വാധികങ്ങളോടൊപ്പം നിൽക്കണേ എന്ന അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹുവിന്റെ കൽപ്പന അത് നമ്മൾ പാലിച്ചവരാവുകയാണ് അള്ളാഹു നമ്മളെ ഒരുമിപ്പിക്കുമാറാകട്ടെ സമസ്തയെന്ന എന്ന അജയ്യമായ ശക്തിക്ക് കീഴിൽ ഒന്നിച്ചു നിൽക്കാൻ ഒരുമിച്ചു നിൽക്കാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അഹുൽസുന്നത്തിവൽ ജമാഅത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരരായ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ റബ്ബുല്ലുസത്തായ തമ്പുരാൻ എല്ലാവിധ തൗഫീഖും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് വിരമിക്കുകയാണ് ഇൻഷാള്ള അടുത്ത ദിവസം ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് ചർച്ചയുമായി മുന്നോട്ടു പോകാം അറിവിന്റെ ചെറിയ തുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ സഹോദരങ്ങളായി ഏകോദര സഹോദരങ്ങളായി നമുക്ക് മുന്നോട്ടു പോകാം റബ്ബുലിസത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ മഹാന്മാരായ ഹൃദയങ്ങളുടെ ഹക്കുതാഹു വിറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെ അള്ളാഹുത്താല പുറത്തു തരട്ടെ തെറ്റുകൾ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ റബ്ബുലിസത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ തെറ്റുകളിൽ നിന്ന് നിന്ന് വിട്ടുനിന്നുകൊണ്ട് മുത്തക്കയങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ സ്വാതിക്കയങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ റബുല്ലിസത്ത് നമ്മളെ തുണക്കട്ടെ ഈ പരിശുദ്ധമായ റമലാൻ ഈ പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ റബ്ബുല്ലിസത്തായ തമ്പുരാൻ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ ഇന്ന് ഒരു സഹോദരൻ ഇവിടെ എന്നൊരു വിക്രിന്റെ മജിലിസ് ഉണ്ടായിരുന്നു ആ മജിലിസിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ വെച്ചിട്ടും ദുവാ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വല്യമ്മ മരണപ്പെട്ടു എന്ന് ആ വല്യമ്മ കല്ലാഹുത്താല മഹസുരത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ അവരുടെ കബറിനെ അള്ള സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുന്നായി ഇവരൊരുമിച്ചു കൂട്ടട്ടെ അതുപോലെ തന്നെ എന്റെ ഒരു സുഹൃത്തിന്റെ പിതാവും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അള്ളാഹുത്താല ഉപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ കബറിന് അള്ളാഹുത്താല സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹു ജന്മാത്തിനായും ഒരുമിച്ച് കൂട്ടട്ടെ അങ്ങനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും ഈ പരിശുദ്ധമായ റമലാനിന്റെ കൊണ്ട് അള്ളാഹു സുബാനഹുവത്താല ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് രക്ഷപ്പെടുത്തട്ടെ ഖബറല്ലാഹുത്താല സ്വർഗമാക്കി കൊടുക്കട്ടെ നാളെ മുത്തു മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് ഒന്നിച്ചു പ്രവേശിക്കാൻ റബ്ബുല്ലിസത്ത് അനുഗ്രഹം കൊടുക്കുന്നവരിൽ തൗഫീക്ക് കൊടുക്കുന്നവരിൽ അവരെയും നമ്മളെയും നമ്മുടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ മാതാപിതാക്കളെയും ഗുരുവര്യന്മാരെയും മറ്റു നമ്മളോട് കടപ്പാടുള്ള നമുക്ക് കടപ്പാടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽഹന്ദില്ലാഹി റബ്ബുല്ലാലമീൻ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ വിനീതനായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു